ഇന്നും നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു വലിയ സംഗതിയുണ്ട് പല പ്രാവശ്യം തേൻതുള്ളികളിലൂടെ അറിയിച്ചിരിക്കുന്ന കാര്യം മറ്റൊരു രീതിയിൽ ഒരിക്കൽ കൂടി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് നമുക്കെല്ലാവർക്കും ടെൻഷനുണ്ട് വളരെ വലിയൊരു ടെൻഷനുണ്ട് ഓരോ വ്യക്തിക്കും ഓരോ കാര്യത്തെക്കുറിച്ചും ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട് നമ്മളുടെ പ്രധാനമന്ത്രിയായ ഡോക്ടർ മൻമോഹൻ സിംഗ് അദ്ദേഹം വ്യക്തിപരമായ വലിയ താല്പര്യമെടുത്തിട്ടാണ് ശരിക്കും ഇന്ത്യയും അമേരിക്കയും തമ്മിൽ nuclear deal one two three അത് ക്രോഡീകരിച്ചതും എഴുതിയതും അതിൻ്റെ ഡോക്യുമെൻ്റ് ഉണ്ടാക്കിയതുമെല്ലാം വളരെയധികം ചർച്ചകൾ കഴിഞ്ഞ് അന്ത്യത്തിൽ അത് സൈൻ ചെയ്യാനുള്ള എഗ്രിമെൻ്റ് ഉടമ്പടി അംഗീകരിക്കാനുള്ള സമയമായ സമയത്താണ് ഒരു വിഭാഗം രാഷ്ട്രീയ പാർട്ടിക്കാർ അതിൽ നിന്ന് പിന്തിരിഞ്ഞതും എതിർത്തതും മന്ത്രിസഭയ്ക്ക് പിന്തുണ പിൻവലിക്കുമെന്ന് വരെ പറഞ്ഞതും ഇതെല്ലാം നിരന്തരം നടന്നുകൊണ്ടിരിക്കുമ്പോഴും പ്രധാനമന്ത്രി അവരുമായിട്ട് ചർച്ച ചെയ്യുകയും അമേരിക്കയിലെ പ്രഗത്ഭരുമായിട്ട് ചർച്ച ചെയ്യുകയും എല്ലാം നടക്കുന്നുണ്ടായിരുന്നു പക്ഷേ അന്ത്യത്തിൽ ആ ഡോക്യുമെൻ്റ് സൈൻ ചെയ്യാൻ സാധ്യ സാധിച്ചില്ല എഗ്രിമെൻ്റ് അംഗീകരിക്കാൻ സാധിച്ചില്ല ആ സമയത്ത് ഡോക്ടർ മൻമോഹൻ സിംഗ് ഒരു പത്രസമ്മേളനം വിളിച്ചുകൂട്ടി കാര്യങ്ങളെല്ലാം പറഞ്ഞ് അതിനിടയ്ക്ക് ഒരു പത്രപ്രതിനിധി അദ്ദേഹത്തിനോട് ചോദിക്കുകയുണ്ടായി സർ അങ്ങയുടെ വ്യക്തിപരമായിട്ടുള്ള എല്ലാ ഇൻവോൾവ്മെൻറ്റോടും കൂടിയാണ് വളരെ സമർത്ഥമായ രീതിയിലാണ് അങ്ങ് ഈ ഡോക്യുമെൻ്റ് ഉണ്ടാക്കിയത് വളരെ പ്രശസ്തമായ രീതിയിൽ അങ്ങ് അങ്ങയുടെ സഹപ്രവർത്തകരും ചേർന്ന് തയ്യാറാക്കിയ ഈ ഡോക്യുമെൻ്റ് അംഗീകരിക്കാനോ അംഗീകരിപ്പിക്കാനോ സൈൻ ചെയ്യാനോ സാധിക്കാത്തതിൽ അങ്ങക്ക് ദുഃഖം തോന്നുന്നുണ്ടോ ടെൻഷൻ തോന്നുന്നുണ്ടോ അതിന് വളരെ വ്യക്തമായ ഭാഷയിൽ ഒരുപക്ഷെ നിർവികാരനായി എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി ശരി നിർവികാരനായിക്കൊണ്ട് ഡോക്ടർ മൻമോഹൻ സിംഗ് പറഞ്ഞു signing the nuclear deal is not the end of the life ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ആണവ കരാറ് ഒപ്പുവെക്കുന്നത് അത് ജീവിതത്തിൻ്റെ അവസാനമാണെന്നൊന്നും ഞാൻ ധരിക്കുന്നില്ല വളരെ വളരെ അർത്ഥഗർഭമായിട്ടുള്ള ഒരു വരിയായിട്ടാണ് എനിക്ക് തോന്നിയത് മറ്റാരും അത് റീകോട്ട് ചെയ്യുന്നതോ അതിനെ വിലയിരുത്തുന്നതോ ഒന്നും ഞാൻ കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ല പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പല പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും ചെയ്യാതിരിക്കുമ്പോഴുമെല്ലാം അതിൽ നിന്നുണ്ടാകുന്ന ടെൻഷൻ ഇല്ലാതെയാക്കാൻ സംഘർഷം മനസ്സിനകത്ത് നിറയുമ്പോൾ അത് കുറയ്ക്കാൻ എളുപ്പത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഒരു വരിയാണ് ഇത് എനിക്ക് തോന്നാറുണ്ട് that is not the end of the life അത് ജീവിതാന്ത്യമൊന്നുമല്ല വിജയിച്ചാൽ എക്സലൻറ്റ് പരാജയപ്പെട്ടാൽ വീണ്ടും ശ്രമിക്കാൻ സമയമുണ്ട് അംഗീകരിക്കാൻ സാധിച്ചില്ലെങ്കിൽ അംഗീകരിക്കുന്നവരെ ചർച്ച ചെയ്യാം എവിടെയെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്താം അതല്ല കുറേ കൂടി കഴിഞ്ഞാൽ പിന്നീട് അംഗീകരിച്ചാൽ മതിയെങ്കിൽ പിന്നീട് അംഗീകരിക്കാം ഇങ്ങനെയുള്ള അനവധി അനവധി ഓപ്ഷൻസ് മുമ്പിൽ കണ്ടുകൊണ്ടായിരിക്കണം അതിപ്രഗത്ഭനായ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇങ്ങനെ ഒരു വരി പറഞ്ഞത് ഏതായാലും എനിക്ക് ആ വരി വളരെയധികം ആശ്വാസം തോന്നി ഞാൻ എൻ്റെ ക്ലാസ്സുകളിലെല്ലാം അത് പറയാറുമുണ്ട് ടെൻഷനും ദുഃഖവും സംഘർഷവും വേദനയും പരാജയവും അപകർഷതാ ബോധവും എല്ലാം വരുമ്പോൾ നമുക്കതിന് കാരണമായ ആ പ്രത്യേക ഇഷ്യൂസിനെ കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കുന്നത് ആ ഇഷ്യൂ ജീവിതത്തിൻ്റെ അവസാനമൊന്നുമല്ല ആ ഇഷ്യൂവിനെ കുറിച്ച് സോൾവ് ചെയ്യാൻ സാധിച്ചാലും ഇല്ലെങ്കിലും അതാണ് ജീവിതത്തിൻ്റെ പരമമായ അവസ്ഥ എന്നൊന്നും ഞാൻ ധരിക്കുന്നില്ല എന്ന അർത്ഥത്തിൽ വളരെ ഗംഭീരമായിട്ടാണ് അദ്ദേഹം ആ വരി പ്രയോഗിച്ചത് ചില കാര്യങ്ങളിൽ നമുക്കും അത് പ്രയോഗിക്കാൻ ശ്രമിക്കാം പലരും പലതിനെക്കുറിച്ചും പറയാറുണ്ട് പലതിനെക്കുറിച്ചും എഴുതാറുണ്ട് പല കാര്യങ്ങൾ പല രീതിയിൽ ചർച്ച ചെയ്യാറുണ്ട് ചിന്തിക്കാറുണ്ട് പക്ഷെ പരമമായ യാഥാർത്ഥ്യത്തെക്കുറിച്ച് പലരും ചിന്തിക്കാറില്ല പരമമായ യാഥാർത്ഥ്യം ഒരു വസ്തുവിനെക്കുറിച്ച് മിക്കവാറും ഒന്നോ അല്ലെങ്കിൽ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടിയോ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ നിർഭാഗ്യവശാൽ ആ പരമമായ യാഥാർത്ഥ്യത്തിൻ്റെ കൈവഴികളിലൂടെയാണ് നമ്മൾ ചർച്ച ചെയ്യാറും എഴുതാറും ഒക്കെ ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് ഒന്നോ രണ്ടോ മൂന്നോ വരികൾ കൊണ്ട് പറഞ്ഞു തീർക്കേണ്ട കാര്യങ്ങൾ ചിലപ്പോൾ പേജുകളും ഡസൻ കണക്കിന് പുസ്തകങ്ങളും ചിലപ്പോൾ അത്രയും വലിയ വാർത്തകളും ഒക്കെ ആക്കേണ്ടി വരുന്നത് പരമമായ യാഥാർത്ഥ്യത്തെ സ്പർശിക്കാത്തത് കൊണ്ടാണ് അതുകൊണ്ട് നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട് ഏതിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴും അല്പം തോട്ട് ഇൻപുട്ട് ചിന്ത അതിൽ ചിലവഴിക്കാൻ നമുക്ക് സാധിച്ചാൽ ആ ചിന്തയിലൂടെ നമുക്ക് പരമമായ സത്യത്തെ കണ്ടെത്താൻ സാധിക്കും ഒരുപക്ഷെ പരമമായ സത്യത്തിലേക്ക് എത്താൻ സാധിച്ചില്ലെങ്കിലും അതിൻ്റെ അടുത്തെങ്കിലും എത്താൻ സാധിക്കും ഉപനിഷത്ത് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഉപ അടുത്തേക്ക് നിയർ ബൈ നിഷത് കൊണ്ടുപോവുക നയിക്കുക അപ്പോൾ പരമമായ യാഥാർത്ഥ്യത്തിലേക്ക് പോകാൻ സാധിച്ചില്ലെങ്കിലും അതിൻ്റെ അടുത്തേക്ക് പോകാൻ സാധിക്കുന്നു എന്നർത്ഥത്തിലാണ് നമ്മൾ ഉപനിഷത്ത് എന്ന് പറയുന്നത് ഈ വാക്ക് ഞാൻ ഉപയോഗിച്ചത് ഉപനിഷത്തിനെ കുറിച്ച് വിവരിക്കാനല്ല മറിച്ച് നമ്മളുടെ ജീവിതത്തിലെ പല കാര്യങ്ങളെയും കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ചിന്തിക്കുമ്പോൾ എഴുതുമ്പോൾ സംസാരിക്കുമ്പോൾ പ്രസംഗിക്കുമ്പോൾ അതിൻ്റെ പരമമായ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലാൻ അല്പം സമയം നേരത്തെ കണ്ടെത്തുകയാണെങ്കിൽ വളരെയധികം സമയം എനർജി മാൻ പവർ ഇതൊക്കെ ലാഭിക്കാൻ സാധിക്കും വസ്തുതകൾ അറിഞ്ഞുകൊണ്ട് കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ തെറ്റുകൾ വരാനുള്ള സാധ്യതയും കുറവാണ് കറക്റ്റീവ് മെഷേഴ്സ് കഴിയുന്നതും ഒഴിവാക്കാനും സാധിക്കും അല്ലെങ്കിൽ കറക്റ്റീവ് മെഷേഴ്സിന് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കുന്നത് ഒഴിവാക്കാൻ സാധിക്കും അതുകൊണ്ട് ഏത് കാര്യം ചെയ്യുമ്പോഴും ചിന്തിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ഇരുന്ന് ചർച്ച ചെയ്യുമ്പോഴും പരമമായ യാഥാർത്ഥ്യം എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നാല് ഇംഗ്ലീഷ് വാക്ക് വാക്കുകൾ എന്നും നമ്മളുടെ മനസ്സിലുണ്ടാവണം ഒന്ന് അഡീഷൻ രണ്ട് ഡെലീഷൻ മൂന്ന് മോഡിഫിക്കേഷൻ നാല് കറക്ഷൻ ഇത് മാത്തമാറ്റിക്സിലുള്ള നാല് ഇംഗ്ലീഷ് വാക്കല്ല addition subtraction multiplication and division എന്ന് പറയുന്ന നാല് വാക്കുകൾ അല്ല ഞാൻ ഉദ്ദേശിച്ചത് നമ്മളുടെ ചിന്താധാരയിൽ നമ്മൾ കേൾക്കുന്നതിലും കാണുന്നതിലും ചർച്ച ചെയ്യുന്നതിലും ചിന്താധാരയിലേക്ക് കൊണ്ടുവരുന്നതിലും എത്രയെല്ലാം നന്മകൾ എവിടെ നിന്നെല്ലാം കിട്ടുമോ അതെല്ലാം ആഡ് ചെയ്യാൻ സാധിക്കണം ആ നന്മകൾ ബൈബിളിൽ നിന്ന് കിട്ടിയാലും ഖുറാനിൽ നിന്ന് കിട്ടിയാലും കമ്മ്യൂണിസത്തിൽ നിന്ന് കിട്ടിയാലും മാവോസേത്തുങ്ങിൽ നിന്ന് കിട്ടിയാലും ടി വി സീരിയലിൽ നിന്ന് കിട്ടിയാലും റേഡിയോ വാർത്തകളിൽ നിന്ന് കിട്ടിയാലും വിവരണങ്ങളിൽ നിന്ന് കിട്ടിയാലും പത്രങ്ങളിൽ നിന്ന് കിട്ടിയാലും നന്മകളാണെന്ന് തോന്നുന്നതെല്ലാം ആഡ് ചെയ്യാൻ നമുക്ക് സാധിക്കണം നന്മകളല്ല എന്നാലും നമ്മളത് കുറേ കാലം പ്രയോഗിച്ചിരുന്നു എന്ന് തോന്നുകയാണെങ്കിൽ ദുരാചാരങ്ങളും അനാചാരങ്ങളും പോലെയുള്ളതെല്ലാം അന്ധവിശ്വാസങ്ങളും ദുർനടപടികളും പോലെയുള്ളതെല്ലാം തെറ്റായ പ്രവൃത്തികളും തെറ്റായ കർമ്മങ്ങളുമെല്ലാം ഡിലീറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കണം നന്മകൾ ആഡ് ചെയ്യുന്നത് പോലെ നമ്മളിലുള്ള തിന്മകൾ ഡിലീറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കണം ചില കാര്യങ്ങളെല്ലാം നമ്മൾ മോഡിഫൈ ചെയ്യണം അതേപോലെ എല്ലാ കാലഘട്ടത്തിലും എല്ലാ സ്ഥലത്തും നമുക്ക് ചില ചിലപ്പോൾ ഉപയോഗിക്കാൻ സാധിച്ചൊന്നും വരില്ല ഒരു വിഷയം ചിലപ്പോൾ നമ്മൾ പറയുന്ന വാക്കുകൾ എല്ലാ സ്ഥലത്തും ഒരേപോലെ പറയാൻ പറ്റിയെന്ന് വരില്ല ചിലപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാവരോടും ഒരേപോലെ ചർച്ച ചെയ്യാൻ പറ്റിയെന്ന് വരില്ല ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ ഓരോ ഇഷ്യൂവിനും ഒരേപോലെ ചിന്തിക്കാൻ സാധിച്ചു എന്ന് വരില്ല അതുകൊണ്ട് അവിടെയെല്ലാം നമ്മൾ മോഡിഫൈ ചെയ്യണം മോഡിഫിക്കേഷൻ ആവശ്യമാണ് മോഡിഫിക്കേഷൻ ഇല്ലാതെ ഒരേ രീതി എല്ലാ സ്ഥലത്തും പ്രയോഗിച്ചാൽ അത് അട്ടർ ഫെയിലുവർ ആയിരിക്കും പരമമായ പരാജയമായിരിക്കും അതുകൊണ്ട് എവിടെയെല്ലാം അന്വേഷിക്കുമ്പോഴും നമുക്ക് നന്മകൾ ലഭിക്കുമോ അതെല്ലാം സ്വീകരിക്കാനും നമ്മൾ നിരന്തരം സൂക്ഷിച്ചു വച്ചിരിക്കുന്ന തിന്മകൾ ഡിലീറ്റ് ചെയ്യാനും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളിൽ ആവശ്യമായ മോഡിഫിക്കേഷൻ ദേശവും കാലവും അനുസരിച്ച് വരുത്താനും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തെറ്റാണെങ്കിൽ തിരുത്താനും ആ തെറ്റുകളെ തിരുത്തലിലൂടെ ശരിയാക്കാനും നമുക്ക് സാധിക്കണം അതാണ് നാല് നാല് ഇംഗ്ലീഷ് വാക്കുകൾ addition deletion modification and correction എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് പരമമായ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ നാല് വാക്കുകളിലൂടെ നമുക്ക് ലഭിക്കാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ മാനേജ്മെൻറ്റിനെ അഡീഷൻ ഡെലീഷൻ മോഡിഫിക്കേഷൻ കറക്ഷൻ വരുത്തിയിട്ടായിരിക്കണം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ മാനേജ്മെൻറ്റുകളാക്കി മാനേജ്മെൻറ്റ് സന്ദേശങ്ങളാക്കിയത് പിന്നെ ഒരു പത്ത് വർഷം കഴിയുമ്പോൾ വീണ്ടും അഡീഷൻ ഡെലീഷൻ മോഡിഫിക്കേഷൻ കറക്ഷൻ വരുത്തിയിട്ടുണ്ടാവണം വീണ്ടും ഇന്ന് വരെയുള്ള മാനേജ്മെൻറ്റുകളിലും ഇന്ന് വരെയുള്ള കെമിസ്ട്രിയിലും ഇന്ന് വരെയുള്ള ഫിസിക്സിലും ഇന്ന് വരെയുള്ള ബയോ കെമിസ്ട്രിയിലും ഇന്ന് വരെയുള്ള മനഃശാസ്ത്രത്തിലും എല്ലാ ആരോഗ്യശാസ്ത്രത്തിലും ഭക്ഷ്യശാസ്ത്രത്തിലും എല്ലാത്തിലും ഈ നാല് വാക്കുകളുടെ പ്രയോഗമുണ്ട് addition deletion modification and corrections അത് ചെറുതായ കാര്യമാണെങ്കിലും വലിയ കാര്യമാണെങ്കിലും അത് അനുഭൂതിയുടെ കാര്യമായാലും അനുഭവത്തിൻ്റെ കാര്യമായാലും ശാസ്ത്രത്തിൻ്റേതാണെങ്കിലും ശാസ്ത്രത്തിൻ്റേതല്ലാത്തതാണെങ്കിലും അഡീഷനും ഡിലീഷനും മോഡിഫിക്കേഷനും ആൻഡ് കറക്ഷനും വരുത്താൻ നമുക്ക് സാധിക്കണം കഴിഞ്ഞ സന്ദേശത്തിൽ ഞാൻ നാല് ഇംഗ്ലീഷ് കുറിച്ച് നിങ്ങളോട് പറഞ്ഞു വീണ്ടും ഞാൻ നിങ്ങളോട് നാല് ഇംഗ്ലീഷ് വാക്കുകൾ പറയുകയാണ് എത്രത്തോളം ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ സാധിക്കുമോ അത്രയും ഇൻഫർമേഷൻ കളക്ട് ചെയ്യണം ഈ ഇൻഫർമേഷൻസിനെ എല്ലാത്തിനെയും നമ്മൾ നോളജാക്കി മാറ്റണം ഈ നോളജിനെ നമ്മൾ വിശദമാക്കി മാറ്റണം വിഷ്ഡത്തെ നമ്മൾ എക്സ്പീരിയൻസ് ആക്കി മാറ്റണം എക്സ്പീരിയൻസുകളുടെ ആകത്തുകയാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് മലയാളത്തിൽ പറഞ്ഞാൽ എത്രത്തോളം വിവരങ്ങൾ ശേഖരിക്കാൻ സാധിക്കുമോ അത്രയും വിവരങ്ങൾ ശേഖരിക്കണം ഈ വിവരങ്ങളെ അറിവുകളാക്കി മാറ്റണം അറിവുകളെ അനുഭവങ്ങളാക്കി മാറ്റണം സോറി അറിവുകളെ ബുദ്ധിവൈഭവമാക്കി മാറ്റണം ഈ ബുദ്ധിവൈഭവത്തെ അനുഭവങ്ങളാക്കി മാറ്റണം അനുഭവങ്ങളുടെ ആകത്തുകയാണ് നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് അപ്പോൾ ലോകത്തിൽ ആര് എന്ത് എപ്പോൾ പറയുന്നതും കാണിക്കുന്നതും ചർച്ച ചെയ്യുന്നതും നമുക്ക് കേൾക്കാനോ കാണാനോ ചിന്തിക്കാനോ സാധിച്ചാൽ അതിലെല്ലാത്തിലും കുറേ ഇൻഫർമേഷൻസ് ഉണ്ടാവും ആ ഇൻഫർമേഷൻസ് സസ്റ്റൈനബിൾ ആയിരിക്കണമെന്നില്ല പെർമനൻ്റ് ആയിരിക്കണമെന്നില്ല അഡോപ്റ്റബിളും അഡാപ്റ്റബിളും ആയിരിക്കണമെന്നില്ല ആ വിവരങ്ങളെ അഥവാ ഇൻഫർമേഷൻസിനെ ശുദ്ധീകരിക്കണം പ്രോസസ്സ് ചെയ്യണം റിഫൈൻ ചെയ്യണം എന്നിട്ട് അതിനെ നോളജാക്കി മാറ്റണം അറിവുകളാക്കി മാറ്റണം ഈ അറിവുകളും ദേശവും കാലവും അനുസരിച്ച് മാറുന്നതായിരിക്കും എന്ന് ഞാൻ നേരത്തെ പറയേണ്ടായി അതിൻ്റെ പ്രയോഗവും അഡീഷൻ ഡെലീഷൻ മോഡിഫിക്കേഷൻ ആൻഡ് കറക്ഷൻസിലൂടെ വേണമെന്ന് പറയേണ്ടായി പക്ഷേ ആ അഡീഷൻസ് ഡെലീഷൻസ് മോഡിഫിക്കേഷൻ ആൻഡ് കറക്ഷൻസിലൂടെ അറിവുകളെ നമ്മൾ ബുദ്ധി വൈഭവമാക്കി മാറ്റണം വിശദമാക്കി മാറ്റണം ആ വിശുദ്ധത്തിന് വലിയ മാറ്റമില്ല വിശുദ്ധം ആൾമോസ്റ്റ് പെർമനൻ്റാ നല്ല ബുദ്ധി വൈഭവമുള്ള വ്യക്തി എന്ന് നമ്മൾ പറയാറുണ്ട് വൈസായിട്ടുള്ള വ്യക്തി എന്ന് പറയാറുണ്ട് ഓർമ്മിച്ചു നോക്കുക അല്ലെങ്കിൽ ഓർമ്മിക്കുക വിശുദ്ധവും ഇൻ്റലിജൻസും വ്യത്യാസമുണ്ട് intelligence can be constructive or destructive നല്ല ഇൻ്റലിജൻ്റ് ടെററിസ്റ്റാണ് എന്ന് പറയാറുണ്ട് പക്ഷേ വൈസ് ടെററിസ്റ്റാണെന്ന് പറയില്ല ഇപ്പം യഥാർത്ഥത്തിൽ ഇൻ്റലിജൻസ് അല്ല നമുക്ക് ഉണ്ടാവേണ്ടത് സംസ്കൃതത്തിൽ ധി ഗായത്രി മന്ത്രത്തിൽ ധി യോ യോ ന പ്രചോദയാത് പറയുന്ന ആ ധീ ഉണ്ട് അതാണ് വിസ്ഡം വിസ്ഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റലിജൻസ് പ്ലസ് മൊറാലിറ്റി ധാർമ്മികത ഇൻ്റലിജൻസിൻ്റെ കൂട്ടത്തിൽ ധർമ്മബോധവും കൂടി ചേർത്താൽ അതാണ് വിസ്ഡമായി മാറുന്നത് ആ ബുദ്ധി വൈഭവം ഇൻഫർമേഷൻസിനെ നോളജാക്കി മാറ്റി നോളജിനെ ബുദ്ധി വൈഭവമാക്കി മാറ്റണം ഈ ബുദ്ധി വൈഭവത്തെ നിരന്തരം പ്രയോഗിച്ച് ജീവിതത്തിൽ അനുഭവങ്ങൾ ഉണ്ടാക്കണം നന്മ നിറഞ്ഞ അനുഭവങ്ങൾ ഉണ്ടാക്കണം രാവിലെ ഒൻപത് തൊട്ട് ഒൻപതേ കാല് വരെ ഒരു അനുഭവം ഒമ്പതേ കാല് മുതൽക്ക് ഒൻപത് ഇരുപത്തഞ്ച് വരെ വേറൊരു അനുഭവം ഒൻപത് ഇരുപത്തഞ്ച് മുതൽക്ക് പത്തര വരെ വേറൊരു അനുഭവം ഇങ്ങനെ ഓരോ മിനിറ്റിലും ഓരോ മണിക്കൂറിലും ഓരോ ദിവസത്തിലും ഓരോ ആഴ്ചയിലും ഓരോ മാസത്തിലും ഓരോ വർഷത്തിലും നമുക്ക് അനുഭവങ്ങളുടെ ആകത്തുകയുണ്ടാവും അതാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ യഥാർത്ഥത്തിൽ ഈ അനുഭവങ്ങളെ നന്മ നിറഞ്ഞതാക്കാൻ സാധിക്കുക അപ്പോൾ ജീവിതം നന്മ നിറഞ്ഞതായി തീരും തിന്മ നിറഞ്ഞ അനുഭവങ്ങൾ ഉണ്ടായി എങ്കിൽ അതിൽ നിന്ന് പാഠം പഠിച്ച് വീണ്ടും നന്മകളിലേക്ക് പോകാൻ ശ്രമിക്കാം നമ്മൾ റോഡിൽ കുഴി ഉണ്ടാകുമ്പോഴത്തേക്കും മഴ പെയ്യുന്നതിന് മുമ്പ് അതെല്ലാം ടാറിട്ട് മൂടിയിട്ട് റോഡ് നിരപ്പാക്കുന്ന മാതിരി കുറവുകളും കുറ്റങ്ങളും പരിമിതികളും എല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം നികത്തിക്കൊണ്ട് ജീവിതത്തെ പ്ലെയിനാക്കാം അവിടെ നമുക്ക് ഈ വിസ്ഡവും എക്സ്പീരിയൻസും ഉപയോഗിക്കാൻ സാധിക്കും പരീക്ഷ കടലാസിൽ മാർക്കിടുന്നത് പോലെ പോസിറ്റീവ് മാർക്കും ഉണ്ട് നെഗറ്റീവ് മാർക്കും ഉണ്ട് ജീവിതാനുഭവങ്ങളിൽ പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട് പോസിറ്റീവ് അനുഭവങ്ങൾക്കെല്ലാം പ്ലസ് വൺ മാർക്കും നെഗറ്റീവ് അനുഭവങ്ങൾക്കെല്ലാം മൈനസ് വൺ മാർക്കും കൊടുത്ത് ആകെ എത്ര മാർക്കുണ്ടെന്ന് നോക്കുക അതാണ് നമ്മുടെ ജീവിതത്തിലെ സക്സസ്സോ ഫെയിലിയറോ മൈനസ് മാർക്കിലാണ് നിൽക്കുന്നതെങ്കിൽ ജീവിതം പരാജയമായിരുന്നു പ്ലസ് മാർക്കിലാണ് നിൽക്കുന്നതെങ്കിൽ അതിൻ്റെ അളവനുസരിച്ച് ജീവിതം വിജയമായിരിക്കും അപ്പോൾ നമുക്ക് എപ്പോഴും ഈ ജീവിതത്തെ ധന്യമാക്കാൻ നന്മ നിറഞ്ഞതാക്കാൻ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക ആ പ്രവൃത്തിയിൽ ബുദ്ധി വൈഭവം ചേർക്കുക ബുദ്ധി വൈഭവത്തിലേക്ക് അറിവുകൾ ചേർക്കുക അറിവിലേക്ക് വിവരങ്ങൾ ചേർക്കുക എന്നിട്ട് അതിഗംഭീരമായിട്ട് ജീവിതത്തെ കരുപിടിപ്പിക്കുക ഡിസൈൻ ചെയ്യുക മാത്തമാറ്റിക്കൽ മോഡലിംഗ് ചെയ്യുന്ന മാതിരി നമ്മുടെ ജീവിതത്തെയും മോഡലിംഗ് ചെയ്ത് വരും വരായികകൾ ചിന്തിച്ച് ഗുണദോഷങ്ങൾ പരിശോധിച്ച് പൂർവകാല നന്മകളിൽ നിന്ന് പാഠം പഠിച്ച് പൂർവകാല അബദ്ധങ്ങളിൽ നിന്ന് നമ്മൾ കാര്യങ്ങൾ അറിഞ്ഞ് ആ നന്മകളെ നിലനിർത്താനും വളർത്താനും തിന്മകളെ ഇല്ലാതെയാക്കാനും അല്ലെങ്കിൽ കുറയ്ക്കാനും സാധിച്ച് അതാത് ദിവസം ധന്യമാക്കി എത്ര കാലം ജീവിക്കുന്നു എന്ന് വ്യക്തമായിട്ട് അറിയാത്തത് കൊണ്ട് ജീവിക്കുന്നിടത്തോളം കാലം നന്മ നിറഞ്ഞ രീതിയിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് ജീവിതം ധന്യമാവുന്നത് യഥാർത്ഥത്തിൽ നമ്മളുടെ ജീവിതത്തിൽ ഒരു കാര്യം വളരെ വ്യക്ത രണ്ട് abbreviations date of birth date of death D of B and D of D D O B D O D ജനനത്തിന് ആരംഭം ജീവിതത്തിന് ആരംഭം ഡി ഒ ബി ആണ് മരണത്തിൻ്റെ എൻഡ് ഡി ഒ ഡി ആണ് ഡേറ്റ് ഓഫ് ഡെത്ത് ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്ക് how long we are living എത്ര കാലം നമ്മൾ ജീവിക്കുന്നു അത് വലിയ ഒരു സംഭവമല്ല പക്ഷേ ഹൗ വി ആർ ലിവിങ് അത് വളരെ ഇമ്പോർട്ടൻ്റാണ് ലോങ് എന്നുള്ളത് കളഞ്ഞാൽ മതി how long we are living എന്നുള്ളതിന് ഹൗ വി ആർ ലിവിങ് എത്ര കാലം നമ്മൾ ജീവിക്കുന്നു എന്നുള്ളതിന് പകരം എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ഏതാണ്ട് ഇരുപത്താറായിരത്തി അഞ്ഞൂറ് ദിവസമാണ് നമ്മൾ ശരാശരി ജീവിക്കുക അതായത് എഴുപത് വർഷം വരെ എന്ന് വിചാരിക്കുക അതിൽ നമ്മൾ പലതും ചെയ്യുന്നു പലതും ചെയ്യാതിരിക്കുന്നു പക്ഷേ മിക്കവാറും അറുപത് ടൺ ഭക്ഷണം ഈ സമയത്തിനകം കഴിച്ചിരിക്കും ഒരു ദിവസം ഇരുപത്തി മൂവായിരത്തി എൺപത് പ്രാവശ്യം നമ്മൾ ശ്വസിക്കുന്നുണ്ടാവും ഓരോ ശ്വാസോച്ഛ്വാസവും കഴിയുമ്പോൾ നമ്മൾ ശ്മശാനത്തിൻ്റെ അടുത്തേക്ക് ക്രമറ്റോറിയത്തിലേക്ക് അല്ലെങ്കിൽ ക്രമേഷൻ ഗ്രൗണ്ടിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് we are continuously going to that point every breath is taking you towards grave അല്ലെങ്കിൽ every breath is taking you towards grave ഇത് ടി എസ് എലിയട്ടിൻ്റെ വരിയാണെന്ന് തോന്നുന്നു ഓരോ ശ്വാസോച്ഛ്വാസം കഴിയുമ്പോഴും നമ്മൾ ശ്മശാനത്തിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു സെക്കൻഡ് ഒരു മിനിറ്റ് ഒരു മണിക്കൂർ കഴിഞ്ഞാൽ നമുക്കിങ്ങനെ അറിയാൻ സാധിക്കും ഒരു ദിവസം twenty three thousand eighty times into മുന്നൂറ്ററുപത്തഞ്ചേ കാല് ആകെ എത്രയുണ്ടെന്നുള്ളത് നമുക്കറിയാം twenty three thousand eighty into seven into three hundred and sixty five into seventy അത്രേ ആകെ ഉള്ളൂ അതിൽ ഓരോ ദിവസവും നമ്മളുടെ ബാങ്കിലെ ബാലൻസ് തീരുന്ന മാതിരി ജീവിത ദിവസങ്ങളുടെ ബാലൻസ് തീരുകയാണ് നമ്പർ ഓഫ് ബ്രത്ത് അത് തീരുകയാണ് ഏത് കർമ്മം ചെയ്യുമ്പോഴും എപ്പോഴും ഇത് ഓർക്കുക every minute you are marching towards graveyard every second we are leading to the cremation ground അതുകൊണ്ട് ഏത് നന്മ നിറഞ്ഞ പ്രവൃത്തി ചെയ്യുമ്പോഴും ഏത് തിന്മ നിറഞ്ഞ പ്രവൃത്തി ചെയ്യുമ്പോഴും ജീവിതം ശാശ്വതമല്ല എന്നുള്ള ഓർമ്മ നമുക്കുണ്ടാവണം വളരെ ചെറിയൊരു കാര്യം മലയാളികൾ എന്നും പ്രയോഗിക്കാറുണ്ട് അറിയാതെ പ്രയോഗിക്കുകയാണ് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു മലയാളികൾ മാത്രമേ അങ്ങനെ പ്രയോഗിക്കാറുള്ളൂ എന്ന് തോന്നുന്നു മരിച്ചുപോയി എന്നുള്ളതിന് ഇംഗ്ലീഷിൽ രണ്ട് വാക്കേ പൊതുവേ പറയാറുള്ളൂ ഒന്ന് ഡെഡ് രണ്ട് പാസ്ഡ് എവേ അല്ലെങ്കിൽ പാസസ് എവേ ഓർ ഡൈയിങ് ഈ രണ്ട് വാക്കുകളാണ് രണ്ടും ഒരേ വർബിൻ്റെ തന്നെ പാർട്ടുകളാണ് മലയാളത്തിൽ ജനിക്കുന്നതിന് ഒന്നോ രണ്ടോ വാക്കേ ഉള്ളൂ മരിക്കുന്നതിന് ധാരാളം വാക്കുകളുണ്ട് മലയാളത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ മരിക്കുന്നതിന് ധാരാളം വാക്കുകളുണ്ട് ആലോചിച്ച് നോക്കുക ഒരു സന്യാസി മരിച്ചു എന്ന് പറയില്ല സമാധിയായി എന്നേ പറയുള്ളൂ ഒരു രാജാവ് മരിച്ചു എന്ന് പറയില്ല നാട് നീങ്ങി എന്നേ പറയുള്ളൂ ഒരു വലിയ മനുഷ്യൻ ഇഹലോകവാസം വെടിഞ്ഞു എന്നേ പറയുള്ളൂ ഇപ്പം സാധാരണക്കാരൻ അയാൾ മരിച്ചു എന്ന് നമ്മൾ പറയുന്നു നല്ല കർമ്മം ധാരാളം ചെയ്ത ആളാണ് സ്വർഗസ്ഥനായി എന്നാ പറയുക ചിലപ്പോൾ വേറെയുണ്ട് ജീവിതാന്ത്യം കണ്ടു എന്ന് പറയും അയാളുടെ കാലം കഴിഞ്ഞു എന്ന് പറയും അയാൾ തീർന്നു എന്ന് പറയും ലാസ്റ്റ് ഒരു പദപ്രയോഗമുണ്ട് അയാൾ ചത്തു എന്ന് ഒന്ന് ആലോചിച്ച് നോക്കാം എത്രയോ മലയാള വാക്കുകൾ ശരിക്ക് അർത്ഥം എല്ലാത്തിൻ്റെയും ഒന്നാണെങ്കിലും പ്രയോഗം വളരെ വ്യത്യാസമുണ്ട് വളരെ വളരെ വ്യത്യാസമുണ്ട് പ്രയോഗത്തിൽ ഓരോ വ്യക്തിക്കുമാണ് ആ വാക്കുകൾ ഉപയോഗിക്കുക അത് അയാൾ എങ്ങനെ ജീവിച്ചിരുന്നു എന്ന് നോക്കിയിട്ടാണ് മരിക്കുന്ന സമയത്ത് ആ വാക്ക് ഉപയോഗിക്കുക എങ്ങനെ മരിക്കുന്നു എന്ന് നോക്കിയിട്ടല്ല ആ വാക്ക് ഉപയോഗിക്കുക എങ്ങനെ ജീവിച്ചിരുന്നു എന്ന് നോക്കിയിട്ട് സന്യാസിയായി ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണ് സമാധിയായി എന്ന് പറയാം രാജാവായി നിലനിന്നത് കൊണ്ടാണ് നാട് നീങ്ങി എന്ന് പറയാം നല്ല മനുഷ്യനായതുകൊണ്ടാണ് ഇഹലോകവാസം വെടിഞ്ഞു എന്ന് പറയാം സാധാരണ ഒരാളായതുകൊണ്ടാണ് മരിച്ചു എന്ന് പറയാം അതേപോലെ തന്നെ വളരെ സ്വർഗീയമായ കർമ്മം ചെയ്തതുകൊണ്ടാണ് സ്വർഗസ്ഥനായി എന്ന് പറയാം ഒരു പ്രയോജനം ഇല്ലാത്ത മനുഷ്യനാണെങ്കിലാണ് നമ്മൾ ചത്തു എന്ന് പറയാം ഒരുപക്ഷെ നിങ്ങൾക്ക് കേൾക്കുന്നവർക്ക് തോന്നുന്നുണ്ടാവും ചത്തു എന്ന് നമ്മൾ പറയാറില്ല എന്ന് നമ്മൾ പറയാറുണ്ട് തേ ഭുവി ഭാരഭൂത മനുഷ്യരൂപേണ മൃഗാശ്ചരന്തി എന്ന് സംസ്കൃതത്തിലൊരു വരിയുണ്ട് അതിൻ്റെ അർത്ഥം ഒന്ന് വിപുലമായിട്ട് ഞാൻ നിങ്ങളോട് പറയാം വിപുലീകരിച്ചു പറയാം ഭൂമിക്ക് ഭാരമായിക്കൊണ്ട് മനുഷ്യരൂപത്തിലുള്ള ഒരു മൃഗം ആ വീട്ടിൽ ഇന്നലെ വൈകുന്നേരം വരെ താമസിച്ചിരുന്നു ഇന്നലെ വൈകുന്നേരം വരെ താമസിച്ചിരുന്നു എന്നുള്ളത് ആ സംസ്കൃത വരിയിലില്ല ഞാൻ ചേർത്തതാ അപ്പം മനുഷ്യരൂപത്തിലുള്ള ഒരു മൃഗം ഇന്നലെ വൈകുന്നേരം വരെ ആ വീട്ടിൽ താമസിച്ചിരുന്നു ഇന്നലെ വൈകുന്നേരം അത് ഡാഷ് ഈ ഡാഷ് നമ്മൾ എന്താ പറയുക മനുഷ്യരൂപത്തിലുള്ളൊരു മൃഗം ആ വീട്ടിൽ താമസിച്ചിരുന്നു ഇന്നലെ വൈകുന്നേരം അത് ചത്തു അത് നമ്മൾ കോമൺ ആയിട്ട് പറയാം ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട് ഈ പദപ്രയോഗത്തിൽ ഡാഷ് ഇട്ടിട്ട് എന്താ നിങ്ങൾ ചേർക്കാൻ ക്ലീനായിട്ട് അവർ പറയും ചത്തു എന്നുള്ള വാക്കാം അപ്പം ഞാൻ മാത്രമല്ല നിങ്ങളും അങ്ങനെ പറയുള്ളൂ അതിൻ്റെ അർത്ഥം വളരെ വളരെ വ്യക്തമാണ് ജീവിച്ചിരിക്കുമ്പോൾ എങ്ങനെ ജീവിച്ചിരിക്കുന്നു അതനുസരിച്ചിട്ടാണ് നമ്മളെ ലോകം വിലയിരുത്തുന്നത് ഈ തേൻതുള്ളികളിൽ നേരത്തെ ഞാൻ പന്നിയുടെയും പശുവിൻ്റെയും കാര്യം പറയാറ് പറഞ്ഞിരുന്നു പശു ജീവിച്ചിരിക്കുമ്പോഴാണ് അത് പാല് എല്ലാവർക്കും നൽകുന്നത് അതുകൊണ്ടാണ് പശുവിനോട് എല്ലാവർക്കും ബഹുമാനം പന്നി മരിച്ചതിന് ശേഷമാണ് അല്ലെങ്കിൽ അതിൻ്റെ കൊന്നതിന് ശേഷമാണ് അതിൻ്റെ ശരീരം എല്ലാവർക്കും നൽകുന്നത് ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം അതിനോട് അത്ര ബഹുമാനം ആർക്കും ഇല്ല ഇങ്ങനെ ജീവിച്ചിരിക്കുമ്പോൾ എങ്ങനെ ജീവിക്കുന്നു എന്ത് പ്രയോജനപ്പെടുത്തുന്നു എന്ന് കണ്ടിട്ടാണ് യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ ധന്യമാണോ അല്ലയോ എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാ ഇന്ദ്രിയങ്ങളും ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് പറയാറുണ്ട് പക്ഷേ ഒരു ഇന്ദ്രിയവും ഇൻഡിപെൻഡൻ്റ് അല്ല എല്ലാ ഇന്ദ്രിയവും മനസ്സിനെ ഡിപ്പെൻഡൻ്റ് ആണ് മനസ്സില്ലാതെ ചെവി വർക്ക് ചെയ്താൽ എന്തൊക്കെയോ കേട്ടു ഞാൻ ശ്രദ്ധിച്ചില്ല പറയും മനസ്സില്ലാതെ കണ്ണ് വർക്ക് ചെയ്താൽ എന്തൊക്കെയോ കണ്ടു ഞാൻ ശ്രദ്ധിച്ചില്ല പറയും മനസ്സില്ലാതെ മൂക്ക പ്രവർത്തിച്ചാൽ ആ എന്തൊക്കെയോ വാസന ഉണ്ടായിരുന്നു എന്തിനാണെന്നും ഞാൻ ശ്രദ്ധിച്ചില്ല പറയും അതേപോലെയാണ് മനസ്സില്ലാതെ നാക്ക് പ്രവർത്തിച്ചാൽ എന്തൊക്കെയോ കഴിച്ചു ഞാൻ അതിൻ്റെ ടേസ്റ്റ് ഒന്നും നോക്കിയില്ല കുറേ ധൃതിയിലായിരുന്നതുകൊണ്ട് ഞാനത് ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നോക്കിയില്ല അപ്പം മനസ്സില്ലാതെ നാക്ക് മനസ്സില്ലാതെ മൂക്ക് മനസ്സില്ലാതെ കണ്ണ് മനസ്സില്ലാതെ ചെവി പ്രവർത്തിച്ചാൽ അത് നമ്മുടെ മനസ്സിലാവില്ല എവിടെയാവില്ല മനസ്സിൽ ആവില്ല മനസ്സിലാകില്ല എന്നല്ല മനസ്സിലാവില്ല അപ്പം മനസ്സിലേക്ക് ആകണമെങ്കിൽ ഈ അഞ്ച് ഡോഴ്സ് ചെവി എന്ന വാതിൽ കണ്ണ് എന്ന വാതിൽ മൂക്കെന്ന വാതിൽ നാക്കെന്ന വാതിൽ ഈ നാല് പിന്നെ ത്വക്ക് എന്ന വാതിൽ അഞ്ച് വാതിലും മനസ്സിൻ്റെ ഇമ്പാക്റ്റ് ഇല്ലെങ്കിൽ അതിലൂടെ കടന്നു വരുന്ന പലതും ആരാണെന്ന് മനസ്സ് ചിന്തിക്കുകയില്ല അതുകൊണ്ട് കേൾക്കുന്നതെല്ലാം മനസ്സിരുത്തി കേൾക്കാം കാണുന്നതെല്ലാം മനസ്സിരുത്തി കാണാം ശ്വസിക്കുന്ന ഗന്ധം മനസ്സിരുത്തി ശ്വസിച്ചാലേ എന്താണെന്ന് അറിയുള്ളൂ ഭക്ഷണം മനസ്സിരുത്തി കഴിച്ചാലേ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ അതേപോലെ സംസാരിക്കുമ്പോഴും മനസ്സിരുത്തി സംസാരിച്ചാലേ ശരിക്ക് അതിൻ്റെ ഇഫക്റ്റ് കിട്ടുള്ളൂ അതുകൊണ്ട് മനസ്സ് ഇല്ലാതെ ഒരു ഇന്ദ്രിയവും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പ്രവർത്തിക്കില്ല ആ മനസ്സാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം ഗൈഡ് ചെയ്യുന്നതും ഉൾക്കൊള്ളുന്നതും എന്തു വേണം എന്തു വേണ്ട എന്ന് തീരുമാനിക്കുന്നതും അറിഞ്ഞോ അറിയാതെയോ തീരുമാനിപ്പിക്കുന്നതും അതേ മനസ്സ് തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മനുഷ്യൻ എന്ന മലയാള വാക്കിന് ഇംഗ്ലീഷിൽ മാൻ എന്നാ പറയുക ആ മാൻ എന്ന ഇംഗ്ലീഷ് വാക്കുണ്ടായത് സംസ്കൃതത്തിലെ മനഹ എന്ന വാക്കിൽ നിന്നാണ് സംസ്കൃതത്തിലെ മനഹ എന്ന വാക്കിൽ നിന്നാണ് ഇംഗ്ലീഷിലെ മാൻ ഉണ്ടായത് ആ മാനിൽ നിന്നാണ് മാനേജ് ഉണ്ടായത് മാനേജിൽ നിന്നാണ് മാനേജ്മെൻ്റ് ഉണ്ടായത് മാനേജ്മെൻറ്റിൽ നിന്നാണ് മാനേജ്മെൻറ്റ് ടെക്നിക്ക് ഉണ്ടായത് അതുകൊണ്ട് മനുഷ്യന് മാത്രമാണ് മാനേജ്മെൻ്റ് ടെക്നിക്ക് കാര്യമായിട്ടുള്ളത് ആ മാനേജ്മെൻ്റ് ടെക്നിക്ക് ആരംഭിക്കേണ്ടത് മനസ്സിൽ നിന്നാണ് എല്ലാം ആരംഭിക്കേണ്ടത് മനസ്സിൽ നിന്നാണെന്ന് ഞാൻ കഴിഞ്ഞ സന്ദേശത്തിൽ പറയേണ്ടായി അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും five sensory organs are working by the control of the mind without mind all the five sensory organs will not take anything even if they are taking something it will not be taken into the mind and it will not be taken into the body മനസ്സിലേക്കും ശരീരത്തിലേക്കും അത് എടുക്കില്ല അപ്പം അതുകൊണ്ട് ഈ ലോകത്തിലെ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് മുഴുവനും മനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളൊരു ക്ലർക്കാണെന്ന് പറയുന്നു ആ ക്ലർക്കാണ് എന്ന നിങ്ങൾക്ക് ആ ക്ലർക്കാണ് എന്ന മനസ്സിലെ തോന്നലല്ലേ നിങ്ങളെ ക്ലർക്കാക്കുന്നത് മാനേജറാണ് എന്ന മാനസിക വികാരമാണ് നിങ്ങളെ മാനേ മാനേജറാക്കുന്നത് നിങ്ങൾ മാനേജറാണെന്ന് മറ്റുള്ളവരുടെ മനസ്സിലും തോന്നലുണ്ട് അതാണ് നിങ്ങളെ മാനേജറാക്കുന്നത് അങ്ങനെ എല്ലാം മനസ്സിനകത്ത് തോന്നുന്നതാ അമ്മയാണ് എന്ന് നമ്മുടെ മനസ്സിലുള്ള തോന്നലാണ് അതിനെ അമ്മ അമ്മയെ അമ്മയാക്കുന്നത് അച്ഛനാണ് എന്ന മനസ്സിലെ തോന്നല ജനിച്ച ഒരു വ്യക്തി ആ അച്ഛനെ കണ്ടിട്ടേ ഇല്ലെങ്കിൽ ആ അച്ഛൻ്റെ ചിത്രം മനസ്സിലില്ലെങ്കിൽ അച്ഛൻ ഇതാണെന്ന് അമ്മ പറഞ്ഞിട്ടില്ലെങ്കിൽ ആ വ്യക്തിയെ കാണുമ്പോൾ നമുക്ക് ഒരിക്കലും അച്ഛനാണെന്ന് തോന്നില്ല കാരണം മനസ്സിലതില്ലേ അതുകൊണ്ട് മനസ്സിനകത്താണ് ഇതെല്ലാം ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പം ശരിക്ക് ആ മനസ്സിലാണ് സന്തോഷമുദയം ചെയ്യുന്നത് ആ മനസ്സിലാണ് ദുഃഖമുദയം ചെയ്യുന്നത് സംഘർഷവും ഭയവും അപകർഷതയും എല്ലാ കോംപ്ലക്സും മനസ്സിലാണ് എല്ലാ മനസ്സിലാണ് അതുകൊണ്ട് മനസ്സിനെ നന്മയിലേക്ക് കൊണ്ടുപോകാൻ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ മനസ്സ് നന്മ നിറഞ്ഞതാവട്ടെ എന്നാണ് പറയുക നല്ല മനസ്സ് നന്മ നിറഞ്ഞതാവട്ടെ അതേപോലെ നമുക്ക് ജീവിതത്തെ നന്മ നിറഞ്ഞതാക്കാം ജീവിതത്തിലെ ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണെന്ന് അറിയണമെങ്കിൽ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് സൂര്യ ഫെസ്റ്റിവലിൽ ക്ലാസ് എടുക്കാൻ പോവാറുണ്ട് രാമായണത്തെക്കുറിച്ച് സൂര്യ കൃഷ്ണമൂർത്തിയുടെ ഉജ്ജ്വലമായ ആ ഫെസ്റ്റിവലിൽ ഞാൻ പോകാറുണ്ട് വഴുതക്കാട് അപ്പോൾ പോകുന്ന സമയത്ത് വഴുതക്കാട് ഒരു ട്രാഫിക് ലൈറ്റ് ഉണ്ട് അവിടെ സ്കൂട്ടറിലോ കാറിലോ പോകുമ്പോൾ ട്രാഫിക് ലൈറ്റ് നോക്കും അത് ചുമന്നതാണെങ്കിൽ ആ ചുമപ്പ് പച്ചയാവാൻ എത്ര സെക്കൻഡ് വേണമെന്ന നമ്പറും അതിനകത്ത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും അത് അറുപത് സെക്കൻഡ് മുതൽക്കാണ് തുടങ്ങുക അപ്പം ചുമപ്പ് വന്ന ഉടനെ അറുപത് കാണിക്കും പിന്നെ അമ്പത്തൊമ്പത് അമ്പത്തെട്ട് അമ്പത്തേഴ് അമ്പത്തഞ്ച് അമ്പത്താറ് അമ്പത്തഞ്ച് അമ്പത്തിനാല് അമ്പത്തിമൂന്ന് ഇങ്ങനെ താഴത്തേക്ക് വരും ആ നമ്പർ കാണുമ്പോഴെല്ലാം ഞാൻ ഓർമ്മിക്കുന്നത് ജീവിതത്തിൻ്റെ ദൈർഘ്യമില്ലായ്മയെയാണ് അല്ല ദൈർഘ്യമില്ലായ്മയെയാണ് കാരണം നമ്മളുടെ മുമ്പിൽ ഒരു ഡിസ്പ്ലേ ആണ് തൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തിൽ നിന്ന് റിവേഴ്സ് കൗണ്ടിങ് നടക്കുന്നതായിട്ട് ആകെ എത്ര കാലം എഴുപത് വയസ്സ് അത് കഴിഞ്ഞ അറുപത്തൊമ്പത് അത് കഴിഞ്ഞ അറുപത്തെട്ട് ഇങ്ങനെ റിവേഴ്സിലേക്ക് വരിക അങ്ങനെ ചിന്തിക്കാറുണ്ട് ജീവിതത്തിൻ്റെ ബാക്കി കാലം കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു വരിക റിവേഴ്സ് അത്ഭുതം തോന്നാറുണ്ടല്ലേ നമ്മളെല്ലാവരും ജന്മദിനം ആഘോഷിക്കാറുണ്ട് ഓരോ ജന്മദിനം ആഘോഷിക്കുമ്പോഴും ആരെങ്കിലും എന്ന് പറയുമ്പോൾ ഞാൻ മിക്കവാറും ഒന്നിനും പോവാറില്ല ഓരോ ജന്മദിനം ആഘോഷിക്കുമ്പോഴും അവർ ചോക്ലേറ്റ് വിതരണം ചെയ്യുമ്പോഴും ഞാൻ happy many many returns of the day അല്ലെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ അങ്ങനെയൊന്നും പറയാൻ തോന്നാറില്ല എൻ്റെ മനസ്സിൽ എനിക്ക് എന്നും തോന്നാറുള്ളത് deep condolence for the day എന്നാണ് കാരണം ആകെ എത്ര ജന്മദിനം ആഘോഷിക്കും എന്നുള്ളത് ജഗദീശ്വരൻ എഴുതി വച്ചിട്ടുണ്ട് അതിൽ ഒരെണ്ണവും കൂടി തീർന്നു അതുകൊണ്ട് ഓരോ ബർത്ത്ഡേ കഴിയുമ്പോഴും ഡീപ്പ് കണ്ടോളൻസ് അറിയിക്കണമെന്ന് എനിക്ക് തോന്നാറുണ്ട് എറണാകുളത്ത് പ്രസിദ്ധനായൊരു ഡോക്ടറുണ്ട് കടവന്ത്രയിൽ അദ്ദേഹം താമസിച്ചിരുന്നത് രണ്ട് ചെറിയ കുട്ടികൾ അവർക്ക് ഉണ്ടായിരുന്ന കാലം പണ്ടത്തെ കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലെ ആ കുട്ടികളെ കണ്ടാൽ നമുക്ക് അസാധാരണമായിട്ടുള്ള സ്നേഹം തോന്നും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഹാൻസം കുട്ടികളാണ് ഒരിക്കലും ഈ ഡോക്ടറെ ഷേവ് ചെയ്തിട്ട് റേസർ ബ്ലേഡ് റേസറോട് കൂടി അവിടെ വെച്ചു കാരണം പെട്ടെന്ന് ഒരു ടെലിഫോൺ കോൾ വന്നു ആ ടെലിഫോൺ കോൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയതാ ഈ കുസൃതി കുട്ടികൾ അച്ഛൻ ടെലിഫോൺ അറ്റൻഡ് ചെയ്യാൻ പോയ സമയത്ത് ഈ ബ്ലേഡ് എടുത്ത് അവരുടെ മുഖത്ത് ഷേവ് ചെയ്തു ഷേവ് ചെയ്തതും ബ്ലേഡ് സ്കിപ്പ് ചെയ്തിട്ട് കഴുത്തിലെ വെയിൻ മുറിഞ്ഞു ചോര ഇങ്ങനെ ഒലിക്കാൻ തുടങ്ങി ഒരു കുട്ടിയുടെ കഴുത്തിലെ ചോര കണ്ട് മറ്റേ കുട്ടി ഭയപ്പെട്ട് പോയി ഒളിച്ചു അച്ഛൻ തിരിച്ചു വന്നപ്പോൾ ഡോക്ടർ തിരിച്ചു വന്നപ്പോൾ കുട്ടിയുടെ കഴുത്തിൽ ചോര ഒരു സെക്കൻഡ് വൈകിക്കാതെ അദ്ദേഹം ആ കുട്ടിയെ എടുത്ത് കാറിൽ കിടത്തി നേരെ ഡ്രൈവ് ചെയ്തു ഡ്രൈവ് ചെയ്ത് വണ്ടി മുമ്പോട്ടെടുത്തതും രണ്ടാമത്തെ കുട്ടി കാറിൻ്റെ അടിയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു ആ വീല് കയറി ആ കുട്ടി മരിച്ചു മറ്റേ കുട്ടി ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് ഈ കഴുത്തിലെ വെയിൻ മുറിഞ്ഞ് ആ കുട്ടി മരിച്ചു രണ്ട് കുട്ടികൾ ഒരേ ദിവസം ഒരേ സമയത്ത് ആ ഡോക്ടർക്ക് നഷ്ടപ്പെട്ടു എത്രയോ പേരുടെ ജീവൻ രക്ഷിച്ച ഡോക്ടർ എത്ര പെട്ടെന്നാണ് മരിച്ചതല്ലേ ഈ ആഴ്ച നിങ്ങൾക്ക് എന്ന് പറഞ്ഞ് പല പത്രങ്ങളിൽ വായിക്കാറുണ്ട് ഇന്നൊരു പത്രത്തിൽ ഞാൻ വായിച്ചു അശ്വതി ഭരണി കാർത്തിക കാല ഉള്ള വ്യക്തിക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടി എടുത്ത ലോൺ തിരിച്ചടയ്ക്കാൻ വേണ്ടി വലിയ ബുദ്ധിമുട്ടുണ്ടാവും കാർഷിക കാര്യങ്ങളിൽ നല്ല വിജയം ഉണ്ടാവും ഈ രണ്ട് വരിയാണ് ഉള്ളത് അശ്വതി ഭരണി കാർത്തിക കാലിന് ഇന്നത്തെ പത്രത്തിൽ കണ്ടതാ എനിക്ക് അത്ഭുതം തോന്നി അപ്പോൾ ഈ അശ്വതി ഭരണി കാർത്തിക കാലിൽ ജനിച്ച ബാക്കിയുള്ളവർക്ക് ഇത് രണ്ടും അല്ലാതെ വേറെ ഒന്നും ഉണ്ടാവില്ലേ അവർ ജീവിതത്തിൽ ലോണേ എടുത്തിട്ടില്ല എന്ന് വിചാരിക്കുക വിദ്യാഭ്യാസത്തിന് അപ്പോൾ അവർക്ക് എന്താ സംഭവിക്കുക അവർക്ക് കൃഷിയിടോ ഇല്ലെന്ന് വിചാരിക്കാം തിരുവനന്തപുരത്തും ഒക്കെ സിറ്റിയിൽ താമസിക്കുന്നവർക്ക് ആർക്കും മിക്കവാറും കൃഷിയിടം ഉണ്ടാവില്ല അപ്പോൾ അവർക്കൊക്കെ ഇത് രണ്ടും അല്ലാണ്ട് ഈ ആഴ്ച നിങ്ങൾക്കെന്ന് പറയുന്നത് എന്താ ഉണ്ടാവുക അതുകൊണ്ട് ചിലപ്പോൾ നല്ല നല്ല അറിവുകളെ ശരിക്ക് നീചമായിട്ട് നിന്ദ്യമായിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ ആഴ്ച നിങ്ങൾക്ക് ഈ മാസം നിങ്ങൾക്ക് എന്നുള്ള രീതിയിൽ പത്രമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നത് അങ്ങനെ ഒരു കാരണവശാലും പറയാൻ സാധിക്കില്ല അശ്വതി നക്ഷത്രക്കാരൻ ഈ ആഴ്ച എന്ത് സംഭവിക്കുന്ന അറിയണമെങ്കിൽ ചന്ദ്രൻ അശ്വതിയിലാണ് മേടൻ രാശിയില ഇയാൾ ഈ പന്ത്രണ്ട് മാസത്തിൽ ഏത് മാസമാണ് ജനിച്ചതെന്ന് അറിയണം എന്നാലേ സൂര്യൻ എവിടെയാണെന്ന് അറിയാൻ പറ്റുള്ളൂ അശ്വതി നക്ഷത്രക്കാരൻ ഏത് മണിക്കൂറിലാണ് ജനിച്ചത് രാവിലെയോ പത്ത് മണിക്കോ ഉച്ചയ്ക്കോ വൈകുന്നേരമോ രാത്രിയോ അറിയാതെ ലഗ്നം എവിടെയാണെന്ന് അറിയാൻ പറ്റില്ല മറ്റെല്ലാ ഗ്രഹങ്ങളും എവിടെ അറിയാതെ അശ്വതി നക്ഷത്രക്കാരൻ ഈ ആഴ്ച ഈ ദിവസം നിങ്ങൾക്കെന്ന് പറഞ്ഞ് എന്തെങ്കിലും എഴുതിയാൽ എന്തൊരു അബദ്ധ ജ്യോതിഷം കുറച്ച് പഠിച്ചാളെന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ജ്യോതിഷത്തിൻ്റെ തെറ്റായ പ്രയോഗത്തെ എതിർത്തത് പഠിക്കാതെ എതിർത്തതല്ല അതുകൊണ്ട് നല്ല നല്ല അറിവുകളെ നമ്മൾ തന്നെയാണ് ചീത്തയായിട്ടും തിന്മയായിട്ടും ഉപയോഗിച്ച് അബദ്ധ ജടിലമാക്കി മറ്റുള്ളവരെ കൊണ്ട് അതിനെ വിമർശിപ്പിക്കുന്നത് അതുകൊണ്ട് എന്നും ഓർമ്മിക്കുക നല്ല അറിവുകളെ തിന്മയുടെ രീതിയിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും സൂപ്പർസ്റ്റീഷനും ഉണ്ടാക്കുന്ന രീതിയിൽ തെറ്റിദ്ധാരണകളും ഒരു തരത്തിലും പ്രയോഗമില്ലാത്തതുമായ രീതിയിൽ പ്രയോഗിക്കുന്നതിൽ നിന്ന് നമ്മൾ പിന്മാറണം ഭാഗവതത്തിൽ ഷമീക മഹർഷിയുടെ കഴുത്തിൽ പരീക്ഷിത് മഹാരാജാവ് സർപ്പത്തിനെ ഇട്ടപ്പോൾ ഷമീകൻ്റെ പുത്രൻ ശൃംഗി ഗവിജാതൻ പരീക്ഷത്തിനെ ശപിച്ചു ഏഴ് ദിവസത്തിനകം സർപ്പം തക്ഷകൻ കടിച്ച് മരിക്കുന്ന എനിക്ക് അത്ഭുതം തോന്നി എന്തുകൊണ്ട് ഏഴ് എന്നുള്ളൊരു നമ്പർ വന്നു പിന്നീട് എനിക്ക് തോന്നിയത് അങ്ങനെ അവിടെ നിർബന്ധമില്ല എൻ്റെ തോന്നലിനെ കുറിച്ച് പറയുകയാണ് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ആ ഏഴ് എന്ന നമ്പർ ഉണ്ടായത് നമ്മളെയും കൂടി അത് ബാധിക്കുന്നതാ നമ്മളും മരിക്കുന്നത് ഈ ഏഴ് ദിവസത്തിൽ ഏതെങ്കിലും ഒരു ദിവസമാണ് ഒന്നുകിൽ ഞായറാഴ്ച അല്ലെങ്കിൽ തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച അല്ലെങ്കിൽ ബുധനാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച ഏഴ് ദിവസത്തിൽ ഏതോ ഒരു ദിവസമായിരിക്കും നമ്മൾ മരിക്കുക അത് ഉറപ്പാണ് ഒരുപക്ഷെ ഭാഗവതത്തിൽ ഏഴ് ദിവസം എന്ന് പറഞ്ഞത് അതുകൊണ്ടായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു നമ്മളുടെ മക്കൾക്ക് പലതും പറഞ്ഞു കൊടുക്കുമ്പോൾ അത് അത്യന്ത ആധുനികമായ കമ്പ്യൂട്ടറും മാത്തമാറ്റിക്സും കെമിസ്ട്രിയും ഫിസിക്സും മാത്രം പറഞ്ഞു കൊടുത്താൽ പോരാ നല്ല നല്ല ജീവിത അറിവുകളും പറഞ്ഞു കൊടുക്കണം അത് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ പിന്നീട് അത് അവർ കേൾക്കാൻ നിന്ന് തന്നൊന്നും വരില്ല അവരുടെ ജീവിതത്തിൽ അച്ഛൻ്റെയും അമ്മയുടെയും വാക്കുകളും അനുഭവങ്ങളും എന്നും എന്നും പ്രയോജനത്തിൽ വരണമെങ്കിൽ ഇതുമാതിരിയുള്ള അറിവ് അവർക്ക് കൊടുക്കണം ഈ സി ഡി റെക്കോർഡിംഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങളോട് എല്ലാവരോടും പ്രണാമമുണ്ട് Indian Institute of Scientific Heritage വളരെ വളരെ ശ്രദ്ധയോടുകൂടി ഭാരതീയ പൈതൃകത്തിൻ്റെ നന്മകൾ ലോക ജനതയുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ആയിരക്കണക്കിന് വ്യക്തികൾ അതിനെ സഹായിക്കാറുണ്ട് പല വിധത്തിൽ സഹായിക്കാറുണ്ട് നിങ്ങളുടെയും സഹായം ആവശ്യമാണ് സാമ്പത്തികമായിട്ടുള്ള സഹായം വേണം നിങ്ങളുടെ ശാരീരികമായിട്ടുള്ള സഹായം വേണം ബുദ്ധിപരമായ സഹായം വേണം ഈ സന്ദേശങ്ങളെല്ലാം ലോക ജനതയുടെ മുമ്പിൽ എത്തിക്കാനുള്ള സഹായം വേണം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിൻ്റെ ഒരു സി ഡിക്കും വി സി ഡിക്കും കോപ്പിറൈറ്റ് ഇല്ല എത്ര കോപ്പി എടുത്തിട്ട് എത്ര പേർക്ക് കൊടുക്കാൻ സാധിക്കും അവർക്കെല്ലാം കൊടുക്കണം ഇപ്പോഴത്തെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിൻ്റെ website W W W dot I I S H dot O R G ആണ് അതിനകത്ത് നൂറുകണക്കിന് മണിക്കൂർ സ്പീച്ച് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാ വ്യാഴാഴ്ചയും ഈ സന്ദേശം നമ്മുടെ പൈതൃകത്തിന് സന്ദേശം അറിയിക്കാറുണ്ട് കഴിയുന്നത്രയും പഠിക്കണം ഭാരതീയ പൈതൃകം പഠിക്കുന്നത് വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനും വേണ്ടിയാണ് നന്മ നിറഞ്ഞ അറിവുകൾ നമ്മുടെ നാടിൻ്റേത് നമുക്ക് ജീവിതത്തിൽ പകർത്താൻ സാധിച്ചാൽ ആത്മാഭിമാനമുണ്ടാവും നമ്മളുടെ ശാസ്ത്ര സാങ്കേതികവും അതുപോലെയുള്ളതുമായിട്ടുള്ള അറിവുകൾ ലോകത്തെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ വേണ്ടി നമ്മളത് പഠിക്ക പഠിക്കണം അതേപോലെ തന്നെ നിത്യ ജീവിതത്തിൽ നമ്മളുടെ അറിവുകൾ പകർത്താൻ വേണ്ടി നമ്മളത് പഠിക്കണം അതുകൊണ്ട് ഓർമ്മിക്കുക നമ്മളുടെ നാടിൻ്റെ പൈതൃകം നമ്മുടെ എല്ലാവരുടെയും പൈതൃകമാണ് ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും മുസ്ലിമിൻ്റെയും പൈതൃകമാണ് ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും മധ്യപക്ഷത്തിൻ്റെയും പൈതൃകമാണ് ഈശ്വര വിശ്വാസിയുടെയും നിരീശ്വരവാദിയുടെയും യുക്തിവാദിയുടെയും പൈതൃകമാണ് ആര് അത് അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും ഈ നാട്ടിലുള്ള സമസ്ത അറിവുകളും പൈതൃകവും ഈ ഭാരതത്തിൽ ജീവിക്കുന്ന എല്ലാവരുടേതുമാണ് അതൊരു പ്രത്യേക സംഘടനയ്ക്കോ പാർട്ടിക്കോ വിട്ടുകൊടുക്കേണ്ട യാതൊരു കാര്യവുമില്ല എല്ലാവർക്കും അത് സ്വീകരിക്കാനും അതിലെ നന്മകൾ ഉൾക്കൊള്ളാനും തെറ്റുകളുണ്ടെങ്കിൽ തിരുത്താനും കുറവുകളുണ്ടെങ്കിൽ പരിഹരിക്കാനും വാരി വിതറി മറ്റുള്ളവരെ പഠിപ്പിക്കാനും അതിൻ്റെ നന്മകൾ ഉപയോഗിച്ച് മറ്റുള്ളവരെ ഉജ്ജ്വലരാക്കാനും സാധിക്കണം ഭാരതത്തിൻ്റെ ധർമ്മം നന്മ നിറഞ്ഞ ധർമ്മമാണ് സഹന വവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ എന്ന് പ്രാർത്ഥിച്ച ധർമ്മമാണ് അതേപോലെ അസതോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോർമ അമൃതംഗമയ എന്ന് പ്രാർത്ഥിച്ച ധർമ്മമാണ് ലൂകാ സമസ്ത സുഖിനു ഭവന്തു എന്ന് പ്രാർത്ഥിച്ച ധർമ്മമാണ് ഈ നാട്ടിലുള്ളവർ ആരും ഒരിക്കലും പറഞ്ഞിട്ടില്ല എൻ്റെ ഈശ്വരൻ മാത്രം ശരിയെന്ന് ഈ നാട്ടിലുള്ളവർ ഭാരതീയ പൈതൃകത്തിൻ്റെ അവകാശികൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല എൻ്റെ ആചാര്യന്മാർ മാത്രമാണ് ശരിയെന്ന് നമ്മൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല എൻ്റെ പുസ്തകം മാത്രമാണ് ശരിയെന്ന് നമ്മൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല എൻ്റെ വഴിയല്ലാതെ മറ്റൊരു വഴി നീ തിരഞ്ഞെടുക്കരുതെന്ന് നമ്മൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാൻ വിശ്വസിക്കുന്നത് വിശ്വസിച്ചാലേ നീ സ്വർഗത്തിലേക്ക് പോവുള്ളൂ എന്ന് നമ്മൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഈ പുസ്തകമല്ലാതെ മറ്റൊരു പുസ്തകം വിചാരി പഠിച്ചാൽ നീ നരകത്തിലേക്ക് പോകുന്ന പിന്നെ ഈശ്വരനെ ആരാധിച്ചില്ലെങ്കിൽ നരകത്തിലേക്ക് പോകുമെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല അതുതന്നെയാണ് ഭാരതത്തിൻ്റെ മഹത്വം അതുകൊണ്ട് തന്നെയാണ് നാൽപ്പത്തൊൻപത് സംസ്കാരങ്ങൾ ഉണ്ടായിരുന്നതിൽ നാൽപ്പത്തെട്ടും മണ്ണടിഞ്ഞു ഒരെണ്ണം മാത്രം ഇന്നും ബാക്കി നിൽക്കുന്നു അതിന് കാരണം നമ്മൾ ശാശ്വതമായ നന്മയ്ക്ക് വേണ്ടി വ്യക്തിപരമായ നന്മയ്ക്ക് സമൂഹപരമായ നന്മയ്ക്ക് രാഷ്ട്രപരമായ നന്മയ്ക്ക് മാനവരാശിയുടെ നന്മയ്ക്ക് വേണ്ടി മാത്രം നിലനിന്നവരാണ് ആ ചൈതന്യം നമുക്ക് എന്നും സ്വീകരിക്കാനും കൊടുക്കാനും സാധിക്കണം Indian institute of scientific heritage ആ മഹായജ്ഞം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളോട് എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വിവരമുണ്ട് Indian institute of scientific heritage തൃശ്ശൂരിൽ തൃശ്ശൂരിൽ നിന്ന് കുന്നംകുളത്തേക്കും ഗുരുവായൂരിലേക്കും പോകുന്ന വഴിക്ക് കേച്ചേരിയിൽ കേച്ചേരിക്കടുത്ത് മഴുവഞ്ചേരി എന്ന സ്ഥലത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ നാഷണൽ ഹെറിറ്റേജ് സെൻറ്റർ വരികയാണ് വളരുന്നു സ്കൂളുണ്ട് ട്യൂഷൻ സെൻ്ററുണ്ട് കലാപരമായ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് നല്ലൊരു മോഡേൺ ലൈബ്രറിയുണ്ട് എഴുവഞ്ചേരി മഹാദേവ ക്ഷേത്രം ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസൽമാനും അകത്തേക്ക് കയറി തൊഴാവുന്നൊരു ക്ഷേത്രമുണ്ട് അവിടെ തന്നെ അന്നക്ഷേത്രമുണ്ട് വലിയൊരു സ്കൂള് ഭാരതീയ വിദ്യാവിഹാർ ഉയർന്നു വരുന്നു അവിടെ നിങ്ങൾ സന്ദർശിക്കണം ഒന്നോ രണ്ടോ ദിവസം ചെലവഴിക്കണം ഈ മഹായജ്ഞത്തിൽ പങ്കെടുക്കണം ഭാരതീയ പൈതൃകം പഠിപ്പിക്കാനുള്ള പഠിക്കാനുള്ള മഹായജ്ഞം നമ്മൾ ഏറ്റെടുക്കണം പഠിക്കാൻ ആവശ്യമായ സർവ്വതും നിങ്ങളുടെ മുമ്പിലെത്തിക്കാൻ തയ്യാറാണ് അത് പഠിച്ച് മറ്റുള്ളവരെ പഠിപ്പിക്കാനും നമ്മൾ നമ്മളുമായി ബന്ധപ്പെട്ടവർക്കും അത് പകർന്നു കൊടുക്കാനും നമുക്ക് സാധിക്കുമ്പോഴാണ് ഈ നാടിൻ്റെ യഥാർത്ഥ അവകാശികളാവുക നമ്മൾ നിർഭാഗ്യവശാൽ ഈ നാടിൻ്റെ പൈതൃകത്തെ പുച്ഛിക്കാനും അവഹേളിക്കാനും അപകീർത്തിപ്പെടുത്താനും സ്വാതന്ത്ര്യം കിട്ടിയിട്ട് അറുപത് വർഷം വരെ നമ്മൾ ഉപയോഗിച്ചു എന്നാൽ ഇനി അതിനു വേണ്ടി സമയം ചെലവാക്കുന്നതിന് പകരം കുറേ കൂടി നിർമ്മാണാത്മകമായ നന്മ നിറഞ്ഞ ആ പ്രവൃത്തി ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഉജ്ജ്വലമായ പൈതൃകത്തിൻ്റെ നന്മ നിറഞ്ഞ വശങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമുക്കത് പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്ന വിധത്തിൽ അഡീഷനും ഡെലീഷനും മോഡിഫിക്കേഷനും കറക്ഷനും വരുത്തിയിട്ട് ലോകം അംഗീകരിക്കുന്ന ഈ ധർമ്മത്തെ നമുക്ക് ഉജ്ജ്വലമാക്കിയിട്ട് ലോകത്തിൻ്റെ മുമ്പിൽ വീണ്ടും അവതരിപ്പിക്കാം ഭാരതീയ പൈതൃകം അത് സംഗീതമായാലും നൃത്തമായാലും ഭാരതത്തിൻ്റെ അർത്ഥശാസ്ത്രമായാലും വേദമായാലും സംസ്കൃതമായാലും ഭാരതത്തിലെ വേദഗണിതമായാലും ഭഗവത്ഗീതയായാലും രാമായണമായാലും മഹാഭാരതമായാലും ഭാരതത്തിൻ്റെ ആയുർവേദവും വാസ്തുവിദ്യയും ഭാരതത്തിൻ്റെ ജ്യോതിഷവും ഭാരതീയമായ സർവ്വവിധത്തിലുള്ള അറിവുകളും യോഗ ഉൾപ്പെടെ ലോകത്തിലെ പണ്ഡിതരും ചിന്തകരും ശാസ്ത്രജ്ഞന്മാരും രണ്ട് കയ്യും നീട്ടി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതിൻ്റെ അവകാശികളായ നമ്മൾ അത് സ്വീകരിക്കാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും ഉള്ളൊരു മഹായജ്ഞത്തിൽ പങ്കെടുക്കണം സ്വന്തം അമ്മയെ ചികിത്സിക്കുമ്പോൾ പത്മശ്രീ പ്രതീക്ഷിക്കാറില്ല നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഒരു പുരസ്കാരവും ഒരു അവാർഡും ഒരു പത്മശ്രീയും ഒരു പൊന്നാടയും ഒരു ബൊക്കെയും പ്രതീക്ഷിക്കരുത് ഒരു കയ്യടിയും പ്രതീക്ഷിക്കരുത് സ്വന്തം അമ്മയുടെ ആരോഗ്യത്തിന് സ്വന്തം കുടുംബത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ എങ്ങനെയാണോ പ്രവർത്തിക്കുക അതേപോലെ രാഷ്ട്രത്തിൻ്റെ ആരോഗ്യത്തിനും രാഷ്ട്രത്തിൻ്റെ പൈതൃകത്തിൻ്റെ ആരോഗ്യത്തിനും വേണ്ടി നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കണം നമ്മുടെ പൈതൃകം പഠിക്കുമ്പോഴും ഓർമ്മിക്കുക ഒരിക്കലും വാദിക്കാനും ജയിക്കാനും വേണ്ടി പഠിക്കരുത് അറിയാനും അറിയിക്കാനും വേണ്ടി മാത്രം പഠിക്കുക ഈ പൈതൃകം പഠിച്ചു കഴിയുമ്പോൾ ആരെയും ചവിട്ടി പുറത്താക്കാൻ ശ്രമിക്കരുത് എല്ലാവരെയും അടിച്ചകത്താക്കാൻ ശ്രമിക്കണം ശ്രീ നാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ എല്ലാത്തിലും നന്മകളുണ്ട് എല്ലാത്തിലും കുറച്ച് തിന്മയുമുണ്ട് അതുകൊണ്ട് നന്മകൾ എടുക്കാനുള്ളൊരു മനസ്സുണ്ടാവണം തിന്മകൾ തിരസ്കരിക്കാനുള്ളൊരു മനസ്സുണ്ടാവണം ഭാരതത്തിൽ ഉണ്ടായതുകൊണ്ട് എല്ലാം നന്മകളാണെന്ന് ധരിക്കാനും പാടില്ല വിദേശത്തുണ്ടായതുകൊണ്ട് എല്ലാം തിന്മകളാണെന്ന് ധരിക്കാനും പാടില്ല ഭാരതത്തിലുള്ളതിലും തിന്മകളുണ്ട് വിദേശത്തുള്ളതിലും നന്മകളുണ്ട് എല്ലാ നന്മകളും സ്വീകരിച്ച് സമുജ്വലമായ രീതിയിൽ നമുക്ക് നമ്മുടെ ഈ പൈതൃക പഠന പ്രചരണ മഹായജ്ഞം നടത്താൻ സാധിക്കണം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് റിട്ട് എല്ലാ ഡിസംബർ അവസാന ആഴ്ചയും ശാസ്ത്ര സെമിനാർ നടത്താറുണ്ട് കൂടാതെ ആയുരാരോഗ്യ ആയുർവേദ സെമിനാർ നടത്താറുണ്ട് പഴുവഞ്ചേരി മഹാദേവ ക്ഷേത്രത്തിലെ കർക്കിടകത്തിലെ അമാവാസി ദിവസം കർക്കിടക ദിവസം പിതൃതർപ്പണവും പിതൃസ്മരണയും നടത്താറുണ്ട് നവരാത്രി ഒൻപത് ദിവസവും കലാസമർപ്പണം അവിടെ നടത്താറുണ്ട് ആഗസ്റ്റ് പതിനഞ്ചാം തീയതി ഭാരതപൂജ നടത്താറുണ്ട് അതേപോലെ നന്മ നിറഞ്ഞ എല്ലാ കർമ്മങ്ങളും ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും എല്ലാവരും ചേർന്ന് നടത്താറുണ്ട് ഈ മഹായജ്ഞത്തിൽ നിങ്ങളും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിരന്തരമായ ഈ പഠന പ്രചരണ മഹായജ്ഞം രണ്ടായിരത്തി പത്ത് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി സൂര്യാസ്തമയത്തിന് മുമ്പ് പത്ത് കോടി ജനങ്ങൾക്ക് എത്തിക്കാനുള്ള മഹായജ്ഞത്തിൽ നിങ്ങളും കൂടെ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഗോപാലകൃഷ്ണൻ്റെ പ്രണാമം ആയുരാരോഗ്യ ഐശ്വര്യാണാം അഭിവൃദ്ധിരസ്തു ഈ തേൻതുള്ളികൾ കേൾക്കുന്ന തേൻതുള്ളികളുടെ രണ്ടാമത്തെ ഭാഗം കേൾക്കുന്ന എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും വീണ്ടും നിങ്ങൾക്ക് പ്രണാമം പ്രണാമം പ്രണാമം